എന്നിട്ട് അതിൽ കിതാബത്തെ ഓതിയാൽ പോരാ വമ്മാമങ്കാന യഹുദാമികൾ കുത്തും അത്തരം കാര്യങ്ങൾ എന്താക്കി ഒരു പരിഭാഷ വായിച്ചിട്ട് കിതാബ് വായിച്ചിട്ടെല്ലാം കൂടെ പിടിച്ചെടുത്തു എന്നിട്ട് വൈത്തല്ലി തൊക്കി അതിലങ്ങ് തക്കരീതും ചെയ്താൽ പല തഫിയ മസീഹത്ത് പോകാൻ ഷെയ്ഖാക്കാൻ പറ്റൂല അത് ഗൈഡ് വായിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മതിയാവും കാർ ഓടിക്കേണ്ട ഗൈഡുണ്ട് ഇപ്പ ആക്സിലേറ്റ് ചവിട്ടുക മറ്റേതാക്കുക താക്കോട് ചിരിക്കുക ഗീറിങ്ങനെ അങ്ങോട്ട് തട്ടുക ഇറക്കുമ്പോൾ മുന്നോട്ടാക്കി വിടുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ഉണ്ടാവും ഇനി കൊണ്ട് നമുക്ക് വെച്ച് വണ്ടി പിടിക്കാൻ അവനെ കൊണ്ടുള്ള പോകും നഫിനാക്കാണ് കൂടിപ്പോകും എന്താവാക്കേണ്ടത് വലാതറ മക്കാസിദ് റിജാല പറയേണ്ടത് അല്ലേ വലഞ്ഞക്കുന്നേലം തറ മക്കാസിദ് റിജാല ഫി ഇബാറത്തിഹ വ ഇഷാറത്തിഹ വ റുമൂസിഹ വ അൽഖാദിഹ വ മക്കാസിദഹും അതാണല്ലേ റിജാലിന്റെ റിജാലാരാ ഔലിയാക്കൾ ഔലിയാക്കള ഇബാറത്തിന് അവർ ഇഷാറത്ത് അവർ റംസ് ലഹസ് മുതലായവ ഇബാറത്താകുമ്പോൾ നേരെ ഇബാറത്ത് തന്നെ പിന്നെ ഇഷാറത്താകുമ്പോൾ ഇബാറത്തിനാക്കാണ് കുടുങ്ങിയിട്ടുണ്ടാവും ഇഷാറത്ത് മാത്രം ഉണ്ടാവും ചിലത് ചിലതെന്താകും ഇഷാറത്തിനാക്കാണ് കടുപ്പാണേത് റംസിലുണ്ടാകല് ചില അക്ഷരങ്ങളെ കൊണ്ട് മാത്രം സൂചിപ്പിക്കും ഒറ്റർപ്പ് പറഞ്ഞിട്ട് എന്താ സൂചന നമുക്ക് പിടുത്തം കിട്ടൂല പിന്നെ ലഹസ എന്ന അവസരത്തിൽ വേറെന്തോ കലാമ് പറയാ മറ്റൊരർത്ഥം കൊടുക്കുക ഈ കോട് ഭാഷക്കാർ പറഞ്ഞില്ലേപ്പാ ആടാ ഈ പെയ്യ ഒരു പെഴിയും കടച്ചിയും വരുന്നുണ്ടേ എന്ന് പറയൂ ചിലപ്പോ കൊണ്ടിപ്പോയി ശരിക്കും കേൾക്കുന്നുണ്ടാവില്ലേ ഒരു പെഴിഞ്ഞയും കുടിച്ച് ആള് വരുന്നുണ്ടേ എനിക്കൊന്ന് ഫോണിൽ പിടിച്ചിട്ടാല് ഒരു കോട് ഭാഷ അതാ അതല്ല അതത് ഒരു ഇബാറത്ത് പറയാ ഇബാറത്തിന് വേറെ അർത്ഥം കൊടുക്കുക നമ്മൾ പള്ളിയിൽ താക്കോലം വെക്കുമ്പോൾ പറയും അത് പാനിക്കത്ത് വെച്ചിട്ടുണ്ട് പാനി എന്ന് പറഞ്ഞാൽ ജമ്മ മുക്കിനും കൂടെ ഇസ്റ്റിലാണ്ട് ഒരു സ്ഥലം മുറുക്കിക്കാരോട് പറയണ താക്കോല് പാനിയിലുണ്ട് പോലും അവൻ മറ്റോ പാനി എടുത്തിട്ട് ആരും കേൾക്കുന്നുണ്ടെങ്കിൽ ആരുടെ കിട്ടൂല അതല്ല ഇതിലൊക്കെ ഉദ്ദേശങ്ങൾ എന്താണ് മഖാസിദുഹും അവരുടെ മക്സൂദ് ഹൽ ഇസ്ലാഹുൽ നവാഹിൻ അബിൽ ബവാത്തീൻ ഇസ്ലാഹുൽ നവാഹിദാണോ ഇസ്ലാഹുൽ ബവാത്തീനാണോ ഇവരെ ഇബാർത്തുള്ള ഉദ്ദേശം അതൊരു പ്രയോഗങ്ങളുണ്ടല്ലോ ഇത് ഏത് മാനേക്കാൾ ഇതുകൊണ്ട് പോയത് ഏത് ഇസ്ലാമനകാല ഈ മാന കൊണ്ട് പോയത് ഇവിടെ തെളിയക്കത് ഇന്ന് അർത്ഥം ഏതർത്ഥത്തിനേക്കാ കൊണ്ട് പോയത് ഇവിടെ ആക്കിക്കത് ഏതർത്ഥത്തിനാ വന്നത് ഒരുപാട് കെട്ടുമണിയുണ്ടോ ഔഹമാ അല്ല രണ്ടും കൂടി മുറാദാണോ എന്ന് ഇതിന്റെ ബാക്കിയുണ്ട് വലം യുനസിഹി സിഫത്തൽ മഹബൂദി എന്ന് പറഞ്ഞിട്ടുണ്ട് അതാ വലം യുനസിഹ സിഫത്തൽ മഹബൂദി മഹബൂദായ അള്ളാഹു സിഫത്തിനെ തൻസിഹാക്കിയിട്ടില്ല ഹുദൂത്തിന് ഹുലൂല് ഇത്തിഹാദ് മുനാദാവെ തൊട്ട് അന്ന് അതിന് മാത്രം ചർച്ച ചെയ്യുന്നത് ഈ സൂഫിയത്തിന്റെ ചർച്ച ചെയ്ത് പ്രധാനമായിട്ട് വരും ആ ബുസൂലിത്തിന്റെ മക്കാം മൊത്തം ഹലൂല് വന്നക്കോ ഇത്തിഹാദ് വന്നക്കോ എന്നുള്ള ചില ഇതെല്ലാം വരും അതെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫർക്കിന്റെ ആലുകാർക്ക് അത് ഇങ്ങനെ വരില്ല അതുപോലെ അഫ്ആാരി അഫ്ആാലിന്റെ ഈ ഫനാർ വരുന്ന അവസരത്തിൽ ഇവിടെ ജബുരു വരുന്നുണ്ടോ ഇല്ലയോ ജബരിയാക്കണം അതും വരുന്നുണ്ടോ ഇല്ലയോ രണ്ടും വ്യത്യാസമുണ്ടല്ല അവിടെ ഒരുപാട് ഇഷ്ടാലത്ത് വരും ഔകാരിദാനിക്കവിനക്കാസ് അതുപോലത്തെ പല പോരായ്മകളും വന്നേക്കും പിന്നെ മറാത്തിബുൽ വുജൂദ ഉദ്ദേശിക്കുന്നു മറാത്തിബുൽ വുജൂദ വലാദറായുധൻ മറാത്തിബുൽ വുജൂദി മിനൽ മുൽക്കി വൽ മലക്കൂത്ത് ജബറൂത്ത് മുതലായുണ്ടല്ലോ നാസൂത്ത് ലാഹൂത്ത് മുതലായ കാര്യങ്ങൾ അത് ഇനി തറക്കി ഇന്നമായ കുനുഫി ഹാദിഹിൽ അവാലിം ഈ തറക്കി കൊണ്ടാണല്ലോ നാസൂത്തിന് ഇവിടത്തേക്ക് പോകാം മലക്കൂത്തിലേക്ക് മലക്കൂത്ത് ജബറൂത്തിലേക്ക് ജബറൂത്തിന്റെ ആഹൂത്തിലേക്ക് എന്നാണ് ജലാലയ റാത്തീഫ് കൊണ്ടപ്പോ എങ്ങനെയാണ് ആദ്യം നാസൂത്ത് പിന്നെ മലക്കൂത്തണ്ണി പിന്നെ ജബറൂത്തണ്ണിയാണ് പിന്നെ ലാഹൂത്തണ്ണിയാണ് നിക്കറോർജങ്ങളില്ലേ വബി നാസൂത്തേ നിക്കരിയും പിന്നെ വഹവായുസ്രി ബിക്കും നിരൽ മലക്കൂത്തി അല്ലെ ജബറൂത്തിയും ജബറോത്തി സുലൂക്കലിൽ ജബറൂത്തി ഹോമിയപ്പന് ഉജൂതക്കും ആലമല്ലാഹൂത്തി ലാഹൂത്ത് അങ്ങനെ ഉണ്ട് മൂപ്പറ പോക്കിന് എന്താണ് സാധുരാക്കാം അഫ്സൈഖന്മാരെ പോക്കിന് എന്താക്കും ആരും തന്നെ മുലുക്കിയോടുണ്ട് മുൽക്കണ്ണീച്ച മലക്കൂത്തുണ്ട് പിന്നെ ജബറൂത്തുണ്ട് മൂന്നെങ്കിലും മുൽക്ക് മലക്കൂത്ത് ജബറൂത്ത് ഹസൻ തു ബിദുൽ ഇസത്തി ബിൽ ജബറൂത്ത് വതസം തു റബ്ബിൽ മലക്കൂത്ത് തബക്കൽ തൽ ഹയ്യിലി രായം فرياض الملك والملكوت بظهر جماله الظاهر مونك وحياض معالم الجبروت بفعل أنوار سيده الباهر متدفقة ولا شيء إلا وهو به منوط إذا لولا الواسطة في كل صعود وهبوط لذهب كما قيل الموصوت നല്ല ലൈനമായ അത് പഴത്തിളക്കാം ഈ സുഹൂദിൽ മുൽക്കി ഇരൽ മലക്കൂത്ത് ഇരൽ ദബിറൂത്ത് ഒന്നും തന്നെ എന്താ വക്കത്തക്കദ്ദമ തഫ്സീർ ഹാദിഹിൽ അവാലിം ഈ പറയപ്പെട്ടതിന് വ്യാഖ്യാനല്ല കഴിഞ്ഞിട്ടുണ്ട് ഇന്ത കൗലിഹി വആലിമു മാറാത്തിബൽ വുജൂദീൻ ആ മറാത്തിൽ വുജൂദിന് ഇവിടെയും എത്രയുണ്ട് ഒന്ന് നൂറ്റി ഒമ്പതാമത്തെ പേജ് നോക്കിയാൽ കാണാവുന്നതാണ് വലം എതിരിയായാലും നഫ്സ് അക്കലി മറൂഹ കണ്ടില്ലേ നഫ്സിയക്കല് കൽബ് റൂഹെ സിറ് മുതലായതിന്റെ മാനുകൾ അതിന്റെ വിഭജനം നിർവചനം മുതലായവ വക്കത്തക്കത്തമലന നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നൽ വാഹിദ് മഹല്ല വാഹിദ് ഇതിനൊക്കെ മഹല്ല് ഒന്ന് തന്നെയാണ് ബഹുവ റൂഹു റൂഹ് തന്നെയാണ് എന്റെ മഹല്ലെന്നും വഹിയല്ലതി തത്വബോയിലല്ലക്കനി ഈ റൂഹ് തന്നെയാണ് അഖില നേരക്കും നഫ്സൻ നേരക്കും മുതലാവ വമാ ബാദുഹു അഖില പിന്നേതാ നഫ്സ് കൽബ് സിർ എന്നൊക്കെ പറഞ്ഞ എല്ലാ സാധന ഊഹിന്റെ വിഭാ വിവിധങ്ങളായ ഭാഗങ്ങൾ അവസ്ഥകളാണ് ബേത്തിബാറിൽ മുജാഹിദത്തെ വരിയാൽ തന്നെ എത്തിബാർ അനുസരിച്ചിട്ട് കദ്ദമ ബയാൻ താലിക്ക് മിറാരൻ അത് ഒരുവട്ടല്ല പല പ്രാവശ്യം കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് ആ കിതാബ് കേൾക്കുന്നതിന് കൂടാത്തുണ്ടാകും ഇനി ഒരു വാക്കിയുണ്ട് വയതിരി മിൻഹു മിൻഹു സദറഹുൽ മഷറൂഹ വന്നില്ല മുൻഷരിഹാ അപ്പൊ മിന്നൂല അമീർത്ത വളം ഞെതിജല മാനസതിൽ മസുറിൻ അമ്മാലാമത്ത് സതി സറഹി ഈ കൽബിന്റെ ഇൻഷുറാഹ് സദുർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അലാമത്ത് എന്താണ് അലാമത്ത് ഞാൻ പറഞ്ഞുതരാം അലാമത്തു ഷറഹി മാക്കാലം അലി ഇസ്ലാത്തു വസ്സലാം പറഞ്ഞു അസജാഫി അൻദാരിൽ ഖുറൂർ വൽ ഇനാബത്തു ദാരിൽ ഖുലൂദ് വത്തസബ്ബുദു ലി സുക്രിൽ ഖുബൂർ വത്തഅഹ്ബു ലി യൗമിൻ നുശൂർ അത് മുമ്പ് ഒരു ഹദീസായി പറഞ്ഞിട്ടുണ്ട് അല്ലേ ദാറുൽ ഖുറൂറാകുന്ന ദുഞ്ഞാവിനെ തൊട്ട് അകലുക ദാറുൽ ഖുറൂദാകുന്ന പരലോകത്തിലേക്കും സ്വർഗത്തിലേക്കുമുള്ള മനസ്സ് അണയുക പിന്നെ കബറിലേക്ക് എന്തെങ്കിലും കോള് വേണമല്ലോ അവിടെ പ്രകാശം കിട്ടാൻ കോള് വേണമല്ലോ എന്നുള്ള കോള് തയ്യാറാക്കാൻ യൗമൻ നിഷോറിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യൽ സ്വർഗം അതേതരം എന്നത് മടങ്ങും ഇവിടത്തേക്ക് ഇതൽ ഞക്കളത്തിൽ അഫലത്തിൽ നിന്ന് ഞക്കളത്തിലേക്ക് മടങ്ങൽ എന്നും അർത്ഥം കൊടുക്കാം ആദ്യം അഫലത്തിലായിരുന്നു പിന്നെന്തായി യക്കളത്ത് വന്നു യക്കളത്ത് വന്നാൽ എന്താ ഉണ്ടായാലും മനുഷ്യനിക്ക് മൂന്നാലല്ലേ ഒന്ന് ആലത്ത് സജിത് പിന്നെന്താണ് ഇന്തിബാഹ് പിന്നീട് യക്കളത്ത് രാമാവതാമിംബാത്തി നിന്നാലത്തു സജിരി ഫമാഹുവ ഇല്ലൽ ബിർഹു മിമ്മീനഹിൽ ബദ്രീ ومن حكم حال الانتباه إذا بدا شهودك حال النفس في غاية الفقر ആദ്യം സജിർ വരും സജിർ എന്ന് പറഞ്ഞാൽ ആയി ചെയ്യുന്നതൊന്നും ശരിയില്ല ഇതിനൊരു മാറ്റം വരണം എന്നുള്ള ഒരു ബോധോദയം അതാ സജിർ അത് ബാത്തിൽ നേരേണ്ടതാണ് രണ്ടാമത്തെ നിന്നാ അവിടെ വന്നു കഴിഞ്ഞാൽ ഇന്തിബാഹ നടത്തുണ്ടാകാൻ നമ്മളെ ജീവിതത്തിന്റെ വിറകും ചെലവും എല്ലാം തട്ടിച്ചു നോക്കുന്നു ജീവിച്ചിട്ട് ഇതുവരെ കിട്ടിയതിൽ എല്ലാം പോക്കാന്നൊന്നും കാതലായിട്ടില്ല എന്നൊരു തോന്നല് ഒരു ബോധം ഇങ്ങോട്ട് വന്നു അതാണ് ഇന്ത്യഭാവം ഉണ്ടായത് ഇതിന് പരിഹാരമാർഗം സൃഷ്ടിക്കലാണെന്നുണ്ടായി ചക്രത്തിലുണ്ടായത് മൂന്നാമത്തെ ഹാല അപ്പൊ റഫലത്തിൽ നിന്ന് ഞക്രത്തിലേക്കുള്ള മടക്കം എന്നും പറയാതെ ഈശ്വരാശ തന്നെ മറ്റൊരു അർത്ഥം കൊടുക്കാം അല്ലെങ്കിൽ ഉറപ്പൽ ഹിമ്മത്ത് അനിദ്ഞാവമാ തീഹ പറഞ്ഞു ദുഞ്ഞാവും ദുഞ്ഞാവുള്ളതിനെ തൊട്ടും ഹിമ്മത്ത് ഉയർത്തിക്കണം അതിനാക്കണം മുന്തിയിലേക്ക് കൽബിനെ തിരിച്ചുവിടൽ എന്നും പറയാം അതെന്തിനായി ചെറുത്ത് വെക്കുന്ന വൈന്ന മസ്ജിദത്ത് മാറിപ്പത്ത് സദറിൽ മഷറൂഹ് എന്തിനാ ഞാനൊരു പദവി എത്തിയിട്ടുണ്ടോ ഇല്ലയോ ഒരു ശേഷന്റെ കൂടെ കൂടിയിട്ട് എനിക്കൊരു പദവി കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിയണ്ട എന്നിട്ട് വേണേ തുടരാൻ അല്ലെങ്കിൽ ചികിത്സ മാറ്റണമല്ലോ ഡോക്ടറെ മാറ്റേണ്ടി വരും അല്ലെങ്കിൽ ഒരു മുരീദിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ മുരീദിനെ നമ്മൾ നിയന്ത്രിച്ചിട്ട് അത് സ്ഥാനത്തായിട്ടുണ്ടോ ഇല്ല ചെയ്യണ്ടേ ഈശ്വരാവസ്ഥ നോക്കിയിട്ടാണ് തീരുമാനിക്കാൻ അല്ല അല്ലെ അന്ന ഷെയ്ഖ ഒരു ഷെയ്ഖിന് ഷെർപ്പാണ് അയിൻ വായിക്കണം ഈ കസിൽ ഫായി പാക്ക് കസർ വായിക്കണം ഫറാസത്ത് എന്ന് വായിച്ചാൽ കുതിര ചോട്ടാനുള്ള പ്രാക്ടീസ് എന്ന അർത്ഥം അതല്ല ഫിറാസത്ത് ബിൽ കസിൽ എത്രയോ ആ ഫിറാസത്ത് മുഖേന അയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും അല്ല അഹ്വാൽ ബാത്തിൻ ഉള്ളിലുള്ള ബാത്തിനായ ആരുണ്ടല്ലോ അത് ഇയാളെ ഫ്ലാസത്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ കഴിയും മുരീദ് മുരീദിന്റെ വിഷയത്തിൽ ഫയാരിഫു ഷെയ്ഖറിയം അൽ മഷറൂഹ മിനൽ മക്ബൂദായ സദറുള്ള ആള് മഷറൂഹായ സദറുള്ള ആൾ ആരാണോ എന്ന് വേർതിരിക്കാൻ കഴിയും ഡോക്ടർ മതിയാണ് വഫീ മാലിൻ വലം യതിരി മിൻഹു വലാതറ എന്നുള്ളത് വലം എതിരിയുന്നുണ്ട് രണ്ടു തന്നെ മിൻഹു എന്ന് വെച്ചാൽ ഈ മിൻ നഫ്സിഹി എന്നർത്ഥം കൊടുക്കാം അപ്പൊ സ്വന്തം നഫ്സിൽ നിന്ന് എന്നർത്ഥം വയതിരി മിന്നു അവിടെ മിന്നുവിന് പകരം മായന അപ്പൊ ലബീറുണ്ടാവില്ല മായന സദിനിഹീൻ വഫീ ബാദിഹ മാനാദ് ഇതിന്റെ പകരം മിൻഹുവിന് പകരം വഹിയ അതാണ് നല്ലത് എന്തുകൊണ്ട് അവന്റെ വക്കൽ നിന്നോ ഇവന്റെ വക്കൽ നിന്നോ എന്ത് വെക്കണ്ട ആരെന്തെങ്കിലും ആയിക്കോട്ടെ ഇൻഷിദാഹുസർ എന്നതിന്റെ മാന എന്താണോ അത് ചെയ്യാറ് സ്വന്തം നടിക്കാൻ നിൽക്കല്ല പറക്കാൻ നിൽക്കല്ല വലം എതിരിയായാൽ എതിന്റെ അർത്ഥം എൽമസിറിനാസിവൽ ഫിൽ കിതാബി വസുന്നത്തിലും അതുണ്ടാവുക വഹാദ മിൻ ഷൈൻ ഹലി തഫ്സീർ തഫ്സീറിന്റെ ഹലുകാർക്ക് വേണ്ട ശൈലാകുന്നു അത് വഹു മുക്കാറോ ഈ മഹല്ലി നാസിഖ് എന്താണ് മൻസൂഖ് എന്താണ് ഏതിനാണ് പ്രാമുഖ്യം ഉണ്ടാവുക എന്തുകൊണ്ടല്ല നിസ്ഖം വരും നിസ്ഖിന്റെ എന്തെല്ലാം ഉണ്ട് അത് ഉസൂൽ ഫിത്തിയിലും ഉസൂൽ തഫ്സീലിലൊക്കെ പറയുന്നുണ്ട് ഇത് എത്ര പന്നുകൾ എണ്ണി പത്തോന്നെണ്ണം എണ്ണിയല്ലേ ഉലൂമകള് മൗജൂദിനെ പറ്റി അറിയും അതും അറിയലി ഫക്കീഹാകല് സഹുൽ അഹ്കാമല് ഹദ് ഉസൂൽ ഇസാല് ദിക്കിന് ഹദീസ് ബുർഹാനി ഇൽമൽ ഹാലി മക്കാസുദ് റിജാലി സിഫത്തുൽ മാബ് ദറാവാത്തിൽ നഫ്സി അക്കലിമാ മുതലാകറിയലി സദറൽ മഷ്റോയി നാസിഫ് മൻസോഫ് പത്ത് ഇരുപത് രൂപ ഉണ്ട് അല്ലേ ഇതെല്ലാം അറിയപ്പെട്ട നമുക്കോട് പറയാം സുംഹാദല്ലതി ഒന്നും ചേർത്തില്ല ഇല്ല ഇമൽ അഹ്വാൽ ഇൽമുൽ അഹ്വാൽ വേണം റുറൂറിയായ ഇൽമുണ്ടാവുമല്ലോ ഒരു അബുദ അബുദാകാൻ ആവശ്യമായ നിസ്കാരം നോമ്പ് ഇതൊക്കെ മുതലായ ആ ദൈനംദിന കർത്തവ്യങ്ങൾ നടത്താനുള്ള ആ ബറൂറിയായ ഇൽമും ഇൽമുല്ല അഹ്വാലല്ലാതെ ഒന്നും വേണ്ട ബാക്കിയൊക്കെ ശേഷുണ്ട് ഇവിടെ എല്ലാത്തിനും ശേഖുണ്ട് ഒതുണ്ടാക്കാൻ പഠിച്ചോളണം ഖുർആൻ ഓതാൻ പഠിക്കണം നിക്കിരിക്കാൻ പഠിക്കണം മുത്തലാത്തല്ല എല്ലാം പഠിക്കണം അപ്പൊ ഇത് ഓതുക കുറച്ച് നിമുല്ല കൂടിയിട്ട് കുടിക്കൂടാം വേറൊന്നും വേണ്ടിയില്ല വക്കത്തക്കദ്ദമ ഒന്നേ അമ്പത്തെട്ട് നൂറ്റി അമ്പത്തെട്ടിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഹാദൽ മാന ഇതിന്റെ വിശദീകരണം മുസ്തൗഫിയൻ ഇന്ദ കൗരിഹി വൈന്ദമ ഇന്ദമ കാല എന്ന കാമാന്നല്ലേ വേണ്ടി കാല വയസ്സിലുള്ളത് ബൈത്തിലുള്ളത് കാമാന്നല്ലേ വേണ്ടി ഈ പറയപ്പെട്ട രംഗങ്ങളെ കൊണ്ടെല്ലാം ആ ഷെയ്ഖ് നിലനിന്നാൽ കാലു ജമി അൻ അന്ത ഷെയ്ഖ് ഉറക്ബി എന്ന് പറഞ്ഞല്ലേ ഒന്നാം നൂറ്റി അമ്പത്തെട്ട് നോക്കിയിട്ട് ഇനി ഇങ്ങോട്ട് ആഗ്രഹിച്ചില്ല ഈ പറയപ്പെട്ട ഗൗരവന്മാരെ സംഗതി ഉണ്ടല്ലോ ഇതുകൊണ്ടെല്ലാം നിന്നാല് കാലു അവർ പറയും ജമീ അൻ എല്ലാവരും അന്ത ഷെയ്ഖുർ റക്ബി നമ്മുടെ യാത്രാ സംഘത്തിന്റെ ശേഷം നിങ്ങൾ തന്നെ എന്താക്കും മറ്റുള്ള ആളുകളെ വിശ്വാസം അർപ്പിക്കും എന്ന് പറഞ്ഞ ബാബലി ഒന്ന് നൂറ്റി അമ്പത്തെട്ടിൽ ഇത് വിശദീകരണം പറഞ്ഞിട്ടുണ്ട് ഫറാജിഹു അത് മുറച്ചു നോക്കിക്കോളൂ സമ്മ സീത്ത വേണമെങ്കിൽ ബില്ലാഹി തൗഫീഖ് വഹുവൽ ഹാദി ഇലാ സവാഇ തരീഖ് من جاهل مبداه في رتبة الكون ومنتهاه يا عجبا എന്റെ അത്ഭുതമേ ആരെപ്പറ്റി അത്ഭുതപ്പെടുന്നു മിൻ ജാഹിലിൻ ജാഹിലായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തിന ജാഹിലായി മബുദാഹു ഇവന്റെ തുടക്കം മനുഷ്യന്റെ ഈ കൗളുണ്ടല്ലോ ഇതിന് ഒരു തുടക്കവും ര- രണ്ട് ഘട്ടങ്ങളുണ്ടെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇഖ്തിറാ- യാ സാബികം ഫി ജയ്സിലി ഇഖ്തിറാ- ഇ- ഇ- ഇബ്ദാഇ في موكب الإبداع يا سابقا في موكب الإبداع ولاهكا في جيش الاختيراع نار ഒന്ന് റോഹിനെ പടക്കപ്പെട്ട ഒരു രംഗമുണ്ട് ശരീരം പടക്കപ്പെട്ട രംഗമുണ്ട് റോഹും ശരീരം തമ്മിൽ ബന്ധിക്കേണ്ട രംഗാണല്ല ആകുള്ളത് അപ്പൊ ഏതാ അപ്പൊ രണ്ടു തരം ബുദ്ധിമുട്ടിട്ട് മനുഷ്യനിക്കും ഒന്നേതാ റോഹിനെ പടക്കപ്പെട്ട സാബിക്കായ ഒരു ഉജൂത് മുമ്പ് കഴിഞ്ഞ് ശരീരം പിന്നീട് ലാഹിക്കായ ഉജൂതായിക്കൊണ്ട് പടച്ചിട്ടുണ്ട് എന്തിനാണല്ലോ കൂട്ടിയണക്കിയത് ഒരു സാബിക്കും ഒരു ലാഹിക്കും തമ്മിലെ കൂട്ടിയണക്കിയത് ആ സാബിക്കിനെ പറ്റിയാണ് മബുദ എന്ന് പറഞ്ഞത് ലാഹക്കിനെ പറ്റി എന്താ പറയുന്നത് മുന്തഹ അപ്പോൾ ഇത് ഋതുബത്തിൽ കൗനിൽ ഈ പടക്കപ്പെട്ട ഋതുബയിൽ ഇവന്റെ ശരീരത്തിന്റെ ആലെന്താണ് റോഹിന്റെ ആലെന്താണ് മമത ആകുന്ന ശരീരത്തിന് റോഹിനെ പറ്റിയും പിന്നെ മുന്തകയാകുന്ന ശരീരത്തെ സംബന്ധിച്ചുള്ള വ്യത്യാസം മനസ്സിലാക്കാത്ത മനുഷ്യൻ ഞാൻ കാര്യം അത്ഭുതപ്പെടുന്നു ശരീരത്തിന്റെ ഒക്കുമല്ല റോഹിനുള്ളത് റോഹിന്റെ ഒക്കുമല്ല ശരീരത്തിനുള്ളത് ശരീരത്തിന് മറ്റൊരു വെറും കൂട് മാത്രമാകുന്നു എന്ന് അറിയാണ്ട് ഈ ശരീരം തന്നെയാണ് ഒട്ടാറില്ലാത്ത ഉത്സവത് ഈ ഞാനിപ്പോ നിലനിർത്തി കൊണ്ടുപോകണ്ടോ എന്നാണ് മനസ്സിലാക്കിയത് കാര്യം കുഴപ്പമില്ലേ അപ്പോൾ ജാഹിലായ മനുഷ്യൻ ജാഹിലിന്റെ മഫൂലാണ് ഇത് മബുദാഹു അവന്റെ മബുദയെ സംബന്ധിച്ചും അവന്റെ മുന്തഹനെ സംബന്ധിച്ചും ഈ ഋതുബത്തിൽ കൗനിലെ ആ ഒരു മനുഷ്യന്റെ കാര്യം വളരെ അജിബ് തന്നെയാണ് അതാ മബുദ ഉൽ ഇൻസാനിഫി ഋതുബത്തിൽ കൗൻ ഈ ആലമിൽ ആലമുന്നാസവത്തിൽ മോജുദാനെ പറ്റിയ കൗൻ എന്ന് പറയും ഈ ഋതുബയിൽ മനുഷ്യന്റെ മബുദും മുണ്ടഹാഹു അവന്റെ മുണ്ടൈ എന്താ അത്തക്കദ്മുലഹു വത്തഅഖറു അൻഹൂന ഒരു തക്കദ്ദും ഒരു തഅഖറും രണ്ടുണ്ടല്ല അതാ സാബിഖുൻ അലൽ കൗൻ കണ്ടാ അർവാഹാകുന്ന ജയ്സ് ഈ കൗനക്കാണ് മുമ്പ് സാബിക്കായിരുന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ട് യാ സാബിക്കം എന്ന ആദ്യം മുടക്കപ്പെട്ട അവസ്ഥക്ക് പറയും ഈ ലോകത്ത് ശരീരം മുടക്കുന്നെന്ന് പറഞ്ഞ് ഇഖ്തിറാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്നും അവശേഷിക്കുന്നതുമാണ് ബാധ തയ്യഹി ഈ കൗനുണ്ടല്ലോ ഇതെല്ലാം ചുരുട്ടി മറിച്ചതിന് ശേഷം റൂഹാങ് തന്നെ ബാക്കിയുണ്ടാവില്ല വാലേക്കും അസ്സലാം അപ്പൊ പഹുവ അവ്വലുൽ കൗൻ അതാണ് അവ്വലുൽ കൗൻ അപ്പൊ മമുൻ തഹാബു ഫലിൽ ഇൻസാനി അപ്പോൾ ഇൻസാനുണ്ട് ഷിബുഹും ബി സമദാനീയത്തിൽ അസലീയത്തി അസലീയായ സമദാനീയത്തിനോട് ചെറിയൊരു ഷിബുഹുണ്ട് അവിടെ അത് അതിനെന്ന് പറഞ്ഞുകൂടാ ഇതുകൊണ്ടല്ലേ വൽ വൽ നാല് സിഫാത്ത് മനുഷ്യനിലുണ്ട് അവലിയത്ത് ബിർറോഹി ആഹരിയത്ത് ബിൽ ബദനി ലാഹിരിയത്ത് ആലമുന്നാസൂത്തിലി ബാത്തനീയത്തോ ആലമുറുഹാനിയത്തിലി നാലുണ്ടല്ല മനുഷ്യന്റെ കൊണ്ട് റുഹാകുന്ന കൊണ്ട് മറിഞ്ഞെടുക്കുന്നുണ്ട് അതേ അവസരത്തിൽ ബദനാകുന്ന അതിന്റെ അഫാലുകളെ കൊണ്ടും ലാഹിറായിട്ടുമുണ്ട് ഫറൂഹു അവലുൽ കൗൻ അവന്റെ റൂഹാണ് അവലുൽ കൗനി ബാല ഫനാഇഹി അല്ല ഫനാഹിന് ശേഷം ബാക്കിയുമുണ്ട് അപ്പൊ ആഹരിയത്തൊന്നില്ലേ വഹിയ ലാഹിറത്തുമ്പിൽ ഇൻസാൻ ഇൻസാൻ അവന് കൊണ്ടുണ്ട് ഒരു ലാഹിരിയത്തും ഉണ്ട് എനിക്ക് ഇത് ലാഹുഹൂറിഹി ഈ ഇൻസാൻ അവന് കൊണ്ടല്ലാതെ കണ്ട് എനിക്ക് ദുഹൂർ കാണുമല്ലോ റൂഹനെ മാത്രം ഇങ്ങനെ കാണിക്കാൻ കഴിയില്ല അപ്പൊ അതായി അവൻ ലാഹിറായി ഇനി ബാത്തിനാവണ്ടേ ഇൻസാനിയത്തിൽ അവൻ ബാത്തിനത്വമാണ് അതായത് ആ റോഹ് തന്നെ മടങ്ങുന്നു ഫറോഹു അബുൽ കൗനി മത്തബുക്ക റോഹ് ബാക്കാവുണ്ട് അപ്പൊ ആഹിരിയത്ത് വന്നു ബാധ പനാ ഈ ഈ ശരീരം നിശ്ചയിന് ശേഷം വഹിയ ഈ റോഹ് തന്നെ ലാഹിതത്വമാണ് ഇൻസാൻ ഇപ്പൊ ഈ ശരീരം ഉണ്ടല്ലോ ബാത്തിനുമാണ് അപ്പൊ അവലുമായി ആഹിറുമായി ലാഹിറുമായി ബാത്തിനുമായി എന്താ വേണ്ടത് കുതിരത്താണ് ഇറാത്തവണ ഇൽമുവാണ് സന്നോണം കലാ ഈ ബസറോണം കലാമുമാണ് ഏഴ് സിഫാത്തും പണ്ടേ ഒഫി സബുഅമി സിഫാത്തിൽ മഹാനിയ സിഫാത്തിൽ ഏഴെണ്ണമുണ്ട് എന്തെല്ലാം ഒന്ന് കുതിരത്ത് ഇറാദത്ത് ഇൽമ് ഹയാത്ത് സംഹ് ബസർ കലാം ഏഴ് മനുഷ്യനുണ്ട് അതാണ് പണ്ടും പണ്ടുണ്ടത് എട്ട് സിഫാത്താണ് അള്ളാഹു സുബാനത്തിൽ ആകെ കൊടുത്തത് മുജൂദും ഏഴ് സിഫാത്തും പിന്നെ മുജൂദില്ലാണ്ടൊന്നും നടക്കൂലല്ലോ അപ്പൊ എട്ട് സിഫാത്തിൽ രണ്ടെണ്ണം കുറക്ക് ഏതല്ലായി ഒന്ന് വജൂദ് എല്ലാത്തിന് അസലായിട്ട് പോയി ഹയാത്ത് ഇതിനെല്ലാത്തിനും ഷർത്തുവാണ് അപ്പൊ രണ്ട് സിഫാത്ത് പോയി ബാക്കി എത്ര സിഫാത്തുണ്ട് ആറെണ്ണം ആറെണ്ണത്തില് ബസറ് കലാമ് പിന്നുണ്ടല്ല ഇൽമ് ഈ നാല് സിഫാത്ത് എന്തിനാണ് ഇൽമിന് വേണ്ടിയിട്ടുള്ളത് ഒന്ന് ഇൽമിൽമന്നെ സംഎം ബസറും കലാമും ഇൽമിനുള്ള ഉപാധികളുമാണല്ലോ സമ്മിൽ കൂടി അറിയാനുണ്ട് ബസറിൽ കൂടിയും അറിയാനുണ്ട് കലാമിൽ കൂടി ബയാൻ ചെയ്തിട്ട് അറിയാനുണ്ട് ഒരാളെ ബയാൻ ചെയ്ത് കേൾക്കാനുണ്ട് അതിനാണ് കലാമ് അപ്പൊ സംഘം ബസറും കലാമും ഇൽമും നാല് സിഫാത്ത് ഇൽമിന് വേണ്ടിയിട്ടാണ് കുതിർത്ത് ഇറാദത്തിനുള്ള അമലിന് വേണ്ടിയിട്ടുള്ളതുമാണ് എല്ലാം പറയാറില്ലേ ആറ് സിഫാത്തിൽപ്പെട്ട അറുപ മൂന്നിൽ ആറിൽ നാലെണ്ണം എന്തിനുള്ളതാ ഇൽമിന്റെ ഉപാധിയാണ് ഒന്ന് ഇൽമും ഇൽമിന്റെ ഉപാധിയുള്ളൂ കുതിരത്ത് ഇറാദത്ത് എന്തിനുള്ളത് അമലിലുള്ളത് ഇറാദത്ത് കസ് നീയത്തിലേക്ക് മടങ്ങുന്നു കുതിരത്തോ അതിന്റെ ദാഹില തീരിലേക്ക് മടങ്ങുന്നു അപ്പൊ ഇരുമിനെ മുൻതൂക്കം വന്ന് മുപ്പത്തിമൂന്ന് ചില്ലറ പേഴ്സന്റ് അമലും അറുപത്തി ആറ് പേഴ്സന്റ് ഇൽമും ബാക്കി രണ്ടെണ്ണം ചേർത്തു ولهذا قال വലിഹാദ കാല അലൈഹി സ്വലാത്തു വസ്സലാം കമാഫിൽ ബുഖാരിയിലുണ്ട് ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറത്തിഹി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അള്ളാന്റെ സൂറത്ത് എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുവത്താലാക്ക് വസ്ഫർ ചെയ്യപ്പെടുന്ന കുറെ ഔസാഫിൽ കൂടി മനുഷ്യനെ ഈ പരപ്പെട്ട അള്ളാഹു ഉസ്ഫോറിയല്ലോ മൗജൂദ് അള്ളാഹു ഉസ്ഫോറിയും കാണീർ എന്ന് പറയും മുജീദ് എന്ന് ഇൽമ എന്ന് പറയും ആലിം എന്ന് പറയും ഹയ്യ എല്ലാം അള്ളാഹു തലാക്ക് ഉസ്ഫോറിയുന്ന വസ്ഫുകളാണല്ലോ ഇതെല്ലാം കൊണ്ട് മനുഷ്യൻ അള്ളാഹു തല പഠിച്ചിട്ടുണ്ട് വഫീ റിവായത്ത് കൈരിഹി ബുഹാരി ഇമാമിന്റെ അല്ലാത്ത റിവായത്തിലുണ്ട് ഇന്നല്ലാഹ കളക്കഥ ആദമാല സൂറത്തിൽ റഹ്മാൻ റഹ്മാന സൂറത്തിന്മേൽ മറ്റൊരു ഭാഗത്താണ് എന്നുവെച്ചാൽ അയല സിഫത്തിഹി ഫിൽ ജുംല തഹീക്കം റഹ്മാനിയത്ത് എന്നല്ല പറയുന്നു അങ്ങനെയാണെങ്കിൽ അള്ളാഹിനോട് പറ്റ സാദൃശ്യാക്കലായി പോകുമല്ലോ ഫിൽ ജുംല ആ പേര് പറഞ്ഞ് മാത്രം ഉണ്ടോ വൈൻകാന്ത് ഔസാഫിൽ ബാരി അലീമത്തല്ലാ തുഷ്മി ഔസാഫൽ അബദ് അള്ളാഹു സുബാനഹുവത്തവരന്റെ ഔസാഫ് അലീമത്താണ് അത് അബുദിന്റെ കൊണ്ട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല അത് അഖിൽ ജിംല എന്ന് പറയാൻ കാരണം ആ തന്തിയെ സൂക്ഷിക്കാൻ ലാക്കിൻ എങ്കിലും ലഹ ഷിബുഹുൻ നുമൂദജും ഫിൽ ജുംല ഫിൽ ജുംലയിൽ എന്തുണ്ട് അതിന് സാദൃശ്യം പറയാൻ കഴിയുമെന്ന അർത്ഥത്തിനാണ് മുമ്പ് പറഞ്ഞല്ലേ ഇത് വക്കാല സാഹിബുർ റുമോസിഫി ഫത്തിഹിൽ കുനൂസ് എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട് അല കൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൗല് സംബന്ധിച്ച് മൻ അർഫ നഫ്സഹു അർഫ റബ്ബഹു എന്ന കൗല് മുപ്പറിപ്പാന്റെ അള്ളാഹുമലങ്ങനെ ഉടക്കുകയെന്ന് വയ്യ ബാരു അത് ലഹറലി സാഹിബുർ റുമോസ് പറയുന്നു എനിക്ക് വെളിപ്പെട്ടു മീൻ സെദ്ദി ഹാദൽ ഹദീസ് ഈ ഹദീസിന്റെ ചില അസ്രാറിൽ നിന്ന് മാ യജിബ് കശ്ഫുഹു അത് പുറത്തു പറയൽ വാജിബാകുന്നു സിർ എന്ന് പറഞ്ഞാൽ കേലേ വേണ്ടത് പറയൽ വാജിബായ സിറിപ്പെട്ടതായി വൈസ്തഹസനു വസ്ഫുഹു അതൊന്ന് വിശദീകരിക്കൽ മുസ്തഹസനും ആണ് ബഹുവ നോക്കാം അന്നല്ലാഹ സുബാനഹു വതആല വലഹ ഹാദിഹ റൂഹ ഈ റൂഹിനെ അല്ലാഹു തആല വെച്ചു ഫീ ഹാദിഹിൽ ജുസ്സത്തിൽ ജിസ്മാനിയത്തി ശരീരമാകുന്ന ഈ തടിനുള്ളിൽ വെച്ചു കൊടുത്തിരിക്കുന്നു എങ്ങനെ വെച്ചു ലത്തീഫത്തൻ ലാഹൂത്തിയത്തൻ മൂദഹത്തൻ ഫീ കഫീഫത്തിൻ നാസൂത്തിയത്തിൻ എന്നാണ് നാസൂത്തിയായ കഥാപത്തുടയ ഈ ശരീരത്തിന്റെ ഉള്ളിൽ മൂതഹത്തായ ലത്തീഫത്തും ലാഹൂത്തിയത്തുമായിട്ട് അപ്പൊ റോഹിന്റെ ആരെന്താ ലത്തീഫത്തുമാണ് ലാഹൂത്തിയത്തുമാണ് ഒക്കെ യഹോവട്ടം പറഞ്ഞ ആവർത്തനമാണിത് ലത്തീഫ എന്ന അവസരത്തിൽ എന്തുണ്ടാകും അക്കല് വണ്ട പഞ്ചനങ്ങളെ കൊണ്ട് ഇതിലാക്കി ചെയ്യാൻ കഴിയൂല അതാണ് ലത്താഫത്ത് അപ്പൊ ലത്തീഫത്തിന് ലാസിമാകും ലാഹൂത്തിയത്ത് അലമുൻ നാസൂത്തിലല്ല ലാഹൂത്തിലാ ഉള്ളത് ലാഭൂത്തിന് വരാൻ കാരണം തന്നെ അതിന്റെ ഹക്കീക്കത്ത് ഇതറാക്കി ചെയ്യുന്ന തൊട്ടിട്ട് മനുഷ്യൻ ലഹുവിലായി പോയി അന്തം വിട്ടുപോയി അതുകൊണ്ട് ലാഭൂത്തീസിനെ വീഴുന്നത് അത് നിക്ഷേപിക്കപ്പെട്ടോടെ കഥാപത്തിൽ അസൂത്തിയമായി ബദനിൽ അതെന്തിനാ അള്ളാഹുവിന്റെ ബഹദാനിയത്തിന്റെ മേൽ അറിയിക്കാൻ ഒന്ന് റുബൂബിയത്തി അള്ളാഹിന്റെ റുബൂബിയത്തിന്റെ മേൽ അറിയിക്കാൻ രണ്ടറിയിപ്പാണ് വജുഹുൽ ഇസ്തിജയാൽ ഇസ്തിദാൽ മിൻ അഷറത്തി ഔജുഹിൻ പത്ത് വജുഹിൽ കൂടി പറയാം അൽ ഒന്ന് അന്നഹായ ഹാദൽ ഹൈക്കലൽ ഇൻസാനിയ ഈ മനുഷ്യനായ ഈ തടിയുണ്ടല്ലോ ഇത് ലമ്മാക്കാന മുഫ്തഖിറൻ ഇല മുഹർരിക്കിൻ വ ഇതിനെ ചലിപ്പിക്കാനും ഇതിനെ കൈകാര്യങ്ങൾ നിയന്ത്രിക്കാനുമുള്ള ഒരു വേണം എന്റെ പിന്നിൽ അല്ലെങ്കിൽ വണ്ടി ഓടൂല ഈ റൂഹാണ് അതിനെ മുദബിറും മുഹദിക്കുമായി പ്രവർത്തിക്കുന്നു എന്ന് വന്നപ്പോൾ അലിന്ന നമുക്ക് മനസ്സിലായി അന്നഹാദൽ ഒന്നിക്ക് ഒരാൾ വായിക്കുക അല്ലെങ്കിൽ ഒരാൾ മാത്രം കേൾക്കുക അന്നഹാദല്ലാലമലാബുദ്ധലഹമി മുഹദിക്കുന്ന മുദബിരിൻ ഈ ആലം ഒരു ശരീരാക്കുക അപ്പൊ അതിനും പാടുള്ള ഡ്രൈവർ നമുക്ക് രണ്ട് പിടുത്തം കിട്ടും ഒന്ന് രണ്ട് ലമ്മാക്കാണ് മുദബിറുൽ ജസദി ഈ ജസദ് നിയന്ത്രിക്കുന്ന ഡ്രൈവറെ തന്നെയുള്ള വാഹിദൻ ഒത്തരേ ഉള്ളൂ അലിന്ന അന്ന അന്ന ഈ വാഹിദൻ ലാ ഷരീക്കലഹു ഫി തദ്ബീരിഹി തഖ്ദീരിഹി എന്ന് കിട്ടും അള്ളാഹുദ ലൗക്കാണ് ഫീമ ആലിഹത്തും ഇല്ലല്ലാഹുല എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഒറ്റ റുഹല പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ആലമിൽ ഒറ്റ മുതബിരെ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് കിട്ടും അത്താലിത്തെ മൂന്നാമത്തെ ലമ്മാക്കാനുള്ള ആയത്തഹബക്കും ഹാദൽ ജസദ് ഇല്ലാ ബി തഹരീക്കിർ റോഹിന്ന ബി തഹബക്കിർ റോഹിന്ന ഉള്ളത് അപ്പുറം തഹരിക്കുന്നതായി പറയുന്നു ഈ ജസദ് തഹറുക്കില്ല റൂഹിന്റെ തഹറുക്ക് മുഖേന അല്ലാതെ അതിന്റെ ഇറാദത്ത് മുഖേന അല്ലാതെ എന്ന് വന്നപ്പോൾ അലിംന അന്നഹു ലായ തഹറുക്കു ഈ ലോകത്തുള്ള എന്താവട്ടെ ഹൈറോണ്ടാവട്ടെ ചെറുണ്ടാവട്ടെ തഹറുക്കില്ല ഇല്ല തഹരീക്കില്ലായി വൈറാദത്തിഹി വക്കുതിറത്തിഹി എന്ന് മനസ്സിലായി അള്ളാഹു സുബാനുഹുവത്താലാന്റെ ഇറാദത്തും അവന്റെ കുതിറത്തും ഉണ്ട് തഹരിക്കില്ലാതെ കൊണ്ട് നടക്കൂല എന്ന് മനസ്സിലായി അറാബിയോ നാലാമത്തേത് ലമ്മ കാനല യഥഹറക്കുഫിൽ ജസദി ഇല്ലാ ഷൈഉൻ ഇല്ലാ ബിയൽമി റൂഹി വശൂരിഹ ശരീരത്തിൽ വല്ല സാധനത്തിന്റെ തഹറുക്കുമുണ്ടോ അത് റൂഹിന്റെ ഷുറൂറും ഹെൽമും ഇല്ലാതെ നടക്കുന്നുണ്ടാവില്ല എവിടെയെങ്കിലും നിന്ന് അപ്പം റൂഹ് അറിയാണ്ടിക്കൂല ശരീരത്തിൽപ്പെട്ട ഒരറ്റ ഹറക്കാത്ത റോഹിന്റെ തൊട്ട് ഹസിയല്ല എന്നതുപോലെ അലിംന അന്നഹു തആല ലാ യഹ്സബു അന്ന മിസ്കാറു ദർറത്തിൻ ഫിൽ അർദി വലാ ഫിസ് സമാ ആകാശഭൂമിയിലെ ഈ ജസദത ഇതിൽ നിന്ന് അള്ളാഹു അറിയാത്ത ഒറ്റ സാധനം നടക്കുന്നുണ്ടാവില്ല എന്ന് മനസ്സിലായി الخابس അഞ്ചാമത്തേത് لما كان هذا الجسد لم يكن فيه شيء نقرب الى الروح من شيء ഈ ജസദ് ആയല്ലോ അതിൽപ്പെട്ട ഒരു വസ്തുവും റൂഹിനെന്തല്ല അപകടല്ല മോഹിനേക്കാൾ എല്ലാം അക്രമായിരിക്കും അലിംന എന്നതും അത് അതിൽ കൂടി നമുക്ക് അന്നഹു താല കരീബുൻ ഇല കുല്ലി ഷൈഇൻ അള്ളാഹു താല കൊള്ള കരീബാണ് എന്ന് മനസ്സിലായി ലൈസ ഷൈൻ അക്രബൈലഹിമിൻ ഷൈഇൻ ഒരു ഷൈ ഒന്നിനാക്കാൻ അക്രബല്ല എല്ലാത്തിനോട് കൊടുക്കുന്നുള്ള ബന്ധം അലസ്തവാകാനുള്ളത് ഒന്നൊന്ന് കരീബ് ഒന്ന് ബാഹിദൊന്നുള്ള വസാഫത്തൊന്ന് റോഹിനെ സംബന്ധിച്ച് ശരീരത്തിലൊന്നുമില്ലല്ല കാല് റോഹിൻ അബുഅദും തല റോഹിന് അക്രബും കണ്ണ് ഞാൻ അങ്ങനത്തെ ഒന്നും ഇല്ലെന്ന് ഒറ്റ നിസ്ബിയാണ് അപ്പൊ ഈ കുറബ് പോയത് എന്നുള്ളത് അഭിമാന കുറബിൽ മസാഫ മസാഫത്തിന്റെ കുറബല്ല നമ്മുടെ ചർച്ചാ വിഷയം അതുകൊണ്ട് ലിയന്നഹു മുനസ്സഹുന്നാലിക്ക് അള്ളാഹു താലയും അതിനോട് മുനസ്സാണ് മുനസ്സഹ് തന്നെയാണ് റൂഹിൻ മസാഫത്തോണ്ടുള്ള കുറബല്ല ഈ പറയുന്നത് അസാദിസു ആറാമത്തേത് അന്നഹൂലമ്മാക്കാരൻ ലമ്മാകാല റൂഹ് മോജൂദൻ കബലൽ ജസദ് ശരീരം പടക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ റൂഹ് മൗജൂദാണ് വയക്കോന് മോജൂദം അതമിഹി ശരീരം അതുമായതിന് ശേഷം റൂഹ് മോജൂദാണല്ലോ അലിംന അതിന് മനസ്സിലായി അന്നഹൂത്താല മോജൂദം കബുല ഹൽക്കി വയക്കോന് മോജൂദം ബാദ അതമിഹിം എന്നാണ് ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുത്തല മോജൂദാണ് ലോകം നശിച്ചു പോയാലും അള്ളാഹുത്തല മോജൂദ് തന്നെ മാതാല വലായസാലു മാതാല തന്നെ പണ്ട് പണ്ടേയുണ്ട് ഉണ്ട് വലായസാലു എന്നും നിലനിൽക്കും ആ അവസ്ഥക്ക് മാറ്റം വരില്ല ഭൂമിനങ്ങനെ തന്നെ മഹ്ലൂക്ക് തന്നെ എത്ര വട്ടം നമ്മൾ ഇതേ ക്ലാസ്സിൽ തന്നെ എത്ര മഹ്ലൂക്കെല്ലാം പിന്നെന്തായി റൂഹ് ജസദി ജസദിൽ റോഹിന്റെ അവസ്ഥ എന്താണ് ലാ തുറഫുലഹു കൈഫിയത്തിന് കൈഫിയത്ത് അറിയപ്പെടൂല കൈഫാന്ന് വെച്ചാൽ വരാനില്ല ഉത്തരത്തിൽ വരില്ല അലിംന നമുക്കറിയാം അന്നഹോ താല മുഖദ്സുനൽ കൈഫിയ അതന്നെ കൈഫെന്ന് അള്ളാഹിനെ പറ്റി ചോദിച്ചാലും മറുപടിയില്ല അന്നെ കൈഫ മത്താത്തനസ്സഹുദുൽ ഖദർ എന്നല്ലേ പറഞ്ഞു ഇല മത്താവ അലാ മത്താഹ ലഹുൽ ഫിക്ർ ഇതെന്ന് നഫാസ് തുറല്ലേ സുബ്ഹാനഹു ഹുവ വാഹിദുൻ ഫറുദുൻ അമ്മാ അലാ ബാലിൻ ഖത്തർ عن أين كيف متى تنزه ذو القدر وإلى متى وعلى متى له الفكر سبحانه هو واحد فرد ذكر منزه عما على بال خطر നൂറ്റമ്പത് പേര് വെയിറ്റാത് ഫാഷദുറർ ഒമ്പത് ചോദ്യത്തിന് മറുപടി ഫത്താവൻ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റസൂൽ സല്ലാഹ് അലി വസ്ലം മറുപടി ചോദ്യത്തിൽ ഉത്തരത്തിൽ മനസ്സിലായിക്കൊള്ളുന്നതാണ് ചോദ്യം അതിൽ പറയൂല ഉത്തരം പറഞ്ഞപ്പോ ചോദ്യം ഇതാണെന്ന് മനസ്സിലാക്കല്ല അസാമിനു എട്ടാമത്തെ ആ റൂഹിന്റെ അവസ്ഥയായപ്പോൾ കൈഫിയത്തുൻ വല ഐനീയത്തുൻ കൈഫിയത്തും പറഞ്ഞു ഐനീയത്തും അറിയില്ല എവിടെയെന്നുള്ള ചോദ്യത്തിന് മഴയില്ല ബൽ അബലിബൂഹ് മോജൂദും ഫി സാഇൽ ജസദ് ശരീരത്തിന്റെ മുഴുവൻ സ്ഥലങ്ങളിൽ മോജൂദാണ് മാ ഖലാമിൻ ഷൈം ഫിൽ ജസദി ജസദിൽ നിന്ന് ഒരൊറ്റ ഷൈം ഖാലിയല്ല കദാലിക്കൽ ഹഖ് സുബ്ഹാനഹു വ തആല മോജൂദും ഫി കുല്ലി മക്കാൻ എല്ലാ മക്കാനും അല്ലാഹു തആല മോജൂദാണ് വ തനസ്സഹനിൽ മക്കാൻ വസ്സമൻ അതോടൊപ്പം മക്കാൻ ഒരുവാനെ തൊട്ടും തനസ്സുഹാണ് താൻ ഊഹനും അങ്ങനെ തന്നെയാണ് അതല്ലേ സുബ്ഹാനല്ലാഹ് സുബ്ഹാനഹു സുബഹാന മൻഹുവ മാലിയുൽ അക്വാനി മിൻ ഗൈരി ഉഫൂൽ മിൻ ഗൈരി ഇങ്ങനെയിപ്പോ നമ്മളെ മസ്തറയുടെ അത്തീമില്ലേ ഇപ്പൊ സുബഹാന മൻഹുവ മാലിയുൽ അക്വാനി മിൻ ഗൈരി ഹുലൂൽ ومطلع عليها من غير وفول എന്നാണ് ആ ദിക്കിലുള്ളത് سبحان من هو مالي الأكوان من غير حلول ومطلع عليها من غير وفول അത്താസി ഒമ്പതാമത്തേത് ലമ്മാക്കാഫിൽ ജസദ് ജസദിലുള്ള റോഹിന്റെ ലായു ലായുജസ്സു വലായു ഹസ്സു വലായു മസ്സു എന്നാണ് ജസ്സില്ല ഹിസ്സില്ല മസ്സു ഇല്ല മസ്സ് എന്ന് പറയും കൈ കൊണ്ട് നീ തോൽപ്പിക്കില്ല എന്ന് പറയല് മസ്സ് എന്ന് പറയുന്നത് ജസ് എന്ന് പറഞ്ഞ സ്പർശനേറ്റം കൊണ്ട് ഏതുകൊണ്ട് തൊട്ടാൽ എന്താക്കും ജസ് എന്നും പറയാം ഹിസ് എന്ന് പറയുമ്പോ മൂക്കൊണ്ട് മണക്കല് കൊഞ്ചനകളെ കൊണ്ട് ഏത് ഇതാക്കും ഹിസ് അപ്പൊ ഈ ഹിസ് ആമായി പിന്നെ മസ് അതിനേക്കാണ് കുറച്ചുകൂടെ ഹാസായി അതിനേക്കാണ് അമ്മാണേത് അതിനേക്കാണ് ഹാസാണേത് ജിസ് ഈ കൈ കൊണ്ട് പ്രത്യേക തൊടലിനെ പറ്റിയാണല്ലോ ജിസ് എന്ന് പറയുന്നത് മസ് അതിനേക്കാണ് അമ്മല്ലേ അങ്ങനെയുണ്ട് ജസ് എന്നുള്ളത് കുറെ ഹാസ് അതിനാക്കാണ് ആമ്മ മസ് അതിനാക്കാണ് ആമ്മ ഹിസ് അലിംന നമുക്ക് അത് മനസ്സിലായ അന്നഹു താല മുനസ്സഹുൻ അനിൽ ഹിസി വൽ ജസ്സി വൽ മസിനെ തൊട്ട് അല്ലാശിറു പത്താമത്തേത് ലമ്മാക്കാന റൂഹ് ഫിൽ ജസദി ജസദിലുള്ള റൂഹ് ആയപ്പോൾ ലാ യുദറക്കും ബിൽ ബസർ ഈ ലാഹിറായ ബസറുകൊണ്ട് ഇതിലാക്കില്ലല്ലോ അദ്ദേഹത്തെ വരായു ഹസ്സു എന്ന് പറഞ്ഞതിൽ പെട്ടു വലായുമത്തർ ബി സുവർ വേറാതെങ്കിലും സൂറത്തോട് തമ്പീലാക്കി കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു കണ്ണുകൊണ്ട് കാണില്ലെങ്കിൽ എന്തെങ്കിലും സൂറത്താക്കാൻ ചെയ്യില്ല ഏതാ പോലെ അലിംന നമുക്ക് മനസ്സിലായി അന്നമൂലാതുതിരിക്കുൽ അബ്സാർ അള്ളാഹു സുബാനഹൂമ താലയെ എത്തിക്കൂല എത്തിക്കൂലുമലി സുവരിവൽ ആത്താർ സൂറത്ത് കൊണ്ടോ ആസാറ് കൊണ്ടോ അത് തമ്പീലാക്കാനും കഴിയൂല വല യുഷബി ഷുമൂസി വല്ലക്കുമാർ ഷംസ് കൊണ്ടോ കമറുകൊണ്ടൊന്നും കൊണ്ടൊന്നും ഉദാഹരണപ്പെടുത്തി പറയാനൊന്നും പറ്റാത്ത ഒരൊറ്റ കായിനകത്തോണ്ട് കാണിക്കാൻ പറ്റൂല എന്നായി അപ്പൊ സോഫിയാക്കളിൽപ്പെട്ട അധികം ആളുകൾ ഇസാനെല്ലാം മഷഹൂർ ആയിട്ടുണ്ട് അന്നമൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്നത് ഹദീസുൻ ഹദീസാണെന്ന് മഷഹൂർ ആയിട്ടുണ്ട് എന്നാൽ വളരെ സകദാലിക്ക കാര്യം ശരിയല്ല പിന്നെന്താണത് വൈന്നമാഹുവിൻകലാമിന്റെ കലാമിൽപ്പെട്ടതാകുന്നു എന്നാണ് ഔലിയാക്കളുടെ കലാമിൽപ്പെട്ടതാണ് അത് ഈ കിടന്ന് കിട്ടി ഹസ്ബമാനസാലയിൽ ഹാഫിദുൽ ബദുർ തർക്കശി റബിയല്ലാഹു അൻഹുവും ഹാഫിദ് സുയോത്തി റബിയല്ലാഹുവിന് ദുർൽ മൻസും ദസറാഫിൽ ഹാദിയത്തിൽ മുഷ്തഹറ എന്ന കിതാബിലും പറഞ്ഞിട്ടുണ്ട് ബദുർ തർക്കശേരി കിതാബിൽ പറഞ്ഞു തോന്നില്ല സുഹത്തിമാമിന്റെ കിതാബാണിത് രണ്ടാളും കൂടെ ഇതിൽ പറഞ്ഞതല്ല വനസ്സുഹു സ്വയോത്തിമാമിന്റെ കൗലി നസ് മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്ന ഹദീസാകുന്നത് കാലന്നവി ഗൈറു താബിത്തിൻ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ സുയത്തിമാവ് തെളിവാക്കുന്ന എമിമാവിന്റെ കോലിനെയാണ് സുയത്തിമാമിന്റെ കോലിനെയാണ് സാരി തെളിവാക്കിക്കൊണ്ടാണ് വനസ്സുഹു സുയത്തിമാമ പറഞ്ഞ കലാമിന്റെ നസ് ഹദീസു മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു എന്നൊരു ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസ് കാലൻ നബദി റബിയല്ല എന്ന് പറയുന്നു വൈറു സാബിത്തിൻ എന്ന് പറഞ്ഞിരിക്കുന്നു എന്റെ ഖബർ ഇപ്പൊ ഹരീസുവിന്റെ ഖബറാണ് ഇത് കാലൻ നബിയു വൈറു സാബിത്തിൻ എന്ന് പറഞ്ഞ ജുംല നബിമാമിന്റെ കൗലും മക്കൂലും കൂടെ കൂടിയ ജുംല എന്തായി ഹരീസു എന്ന് പറഞ്ഞതിന് ഖബർ വക്കാല സംഹാരി അപ്പോ ഇത് വൈറു സാബിത്താണെന്ന് പറഞ്ഞ പറഞ്ഞൊരാള് വേണ്ടേ ആര് പറഞ്ഞിരിക്കുന്നു വക്കാല സംഹാനി അൻഹു പറഞ്ഞു മിൻ കലാമി അഹ്യബിൻ മഹാദിർ വാസിർ എന്ന കലാമിൽപ്പെട്ടതാകുന്നു അപ്പൊ കാലിൻ ചേർത്ത് പറഞ്ഞു ഇൻതഹ ഇത് പറഞ്ഞു സോയത്ത് ഇമാം പറഞ്ഞ കലാം കഴിഞ്ഞു അപ്പൊ ഹദീസ് എല്ലാതും തിരിഞ്ഞു കലാം ഇന്നുള്ളതാണെന്ന് തിരിഞ്ഞു അത് സംഹാൻ കലാം ഇനി വക്കുല്ലു ഫണ്ണിൻ ജൂർജഫീഹിൽ അർബാബി ഏതൊരു പന്നാവട്ടെ അത് അതിന്റെ അർബാബിലേക്കാണ് അതിന്റെ മടക്കം ചെയ്യേണ്ടത് സൂഫിയത്തെ എന്ന് പറഞ്ഞാണ് സൂഫിയാരെല്ലാം ഹദീസിങ്ങളായിരിക്കില്ലല്ലോ ഹരീസിനെ പറ്റി പറയുന്ന ആള് പറഞ്ഞ തീരുമാനം എടുക്കേണ്ടതെന്നാണ് വസ്തൂഫിയ അപ്പൊ സൂഫിയാക്കളുടെ ഹദീസാന്ന് പറഞ്ഞ ഓർക്ക് വിവരമില്ലയിച്ച അല്ല വസ്തൂഫിയത്ത് റബിയല്ലാഹു അനു കസറത്ത് ഹുസിനും കസീറാൻ ഹുസന തന്നെയും ഓറ ഹുസനു കാരണത്താൽ എന്താക്കുന്നറിയോ കസീറമായ തസാഹലൂന ഫിൽ അഹാദീത്ത് അഹാദീത്തിന് ചിലപ്പോൾ ഓർ എന്താക്കും ചില വിട്ടുവീഴ്ച കൊടുത്തൊക്കെയുണ്ട് ഹദീസ് ആദീത്തിന് എന്താ ഹുസനു തന്നെ ഓറെ പരിപാടി റൂട്ട് പറയാണ് അതുകൊണ്ട് ഈ ഹരീത് വാറ്റിയാനും പറക്കാനൊന്നുമില്ല ഹരീത് എന്ന് പറയുമ്പോൾ ഹരീത് കൊണ്ട് പറഞ്ഞേക്കില്ല ആ ഹുസനും തന്നെ മലൂർ പറഞ്ഞേ ഉള്ളൂ ആ കഥ ഇപ്രകാരം കമാ കാല ശേഖു എന്താണ് ഹാക്കറ ഈ ഹദീസിനെ പോലെയാണ് തസാഹലു പിന്നെ ഹദീസ് ഹാക്കറ ഇതുപോലത്തെ ഹദീസുകളിൽ എന്താക്കും ഓർ തസാഹുലാക്കലുണ്ട് എന്ന് കമാ കാല ഷെയ്ഖ് സയ്യിദി മുസ്ലിം റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് ചോർ കിതാബിൽ തന്നെ ഹദീസിന്റെ കിതാബിൽ അന്ന് മുസ്ലിം റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെ അമുഖത്തിൽ അതവിടെ തീർന്നു അഡിഷൻ തീർന്നു ഇനി യാ അജബൻ എന്ന് തുടങ്ങിയില്ല വെയ്ത്തിലി യാ അജബാൻ മൂപ്പറക്കെന്താ ഇങ്ങനെ അജബ് വരാൻ കാരണം ഒരു മനുഷ്യന്റെ മബുദവും അവന്റെ മുൻതഹയും സംബന്ധിച്ചിട്ടും അറിയാഞ്ഞാൽ നോക്കി അത്ഭുതപ്പെട്ടുപോയി അതിന് അജവ് പ്രകടിപ്പിക്കുന്നു വൈന്നമാൽ ജഹലിബിഹാറൈനല്ലംറൈനി ഏതാ രണ്ടംറ് ഒന്ന് മബുദ ഒന്ന് മുൻതഹ കുത്തുബത്തുൽ കവനിലെ മനുഷ്യന്റെ മബുദവും അവന്റെ മുൻതഹയും അറിയാത്ത ജാഹിലിന്റെ കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് പറഞ്ഞെന്തിനാണ് ലിയാന്നഹാറൈനിൽ മോക്കിഫൈനി ഈ രണ്ട് മൗക്കിഫാണ് وما أصل التوجه والمعاملة مظهر التحقيق والمواصلة അല്ലേ സൂഫിയത്തിന്റെ അടുക്കൽ തവജുഹ് കൽബിന്റെ അള്ളാഹിനെ കൊണ്ടുള്ള തവജുഹ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തവജുഹ് അനുസരിച്ചുള്ള മുആമല എന്നിട്ട് അതിൽ കൂടിയാണ് തഹക്കീഖ് ഹക്കീക്കത്തിലേക്ക് എത്തിച്ചേരതാകുന്ന തഹക്കീഖ് ഉണ്ടല്ലോ അതിന്റെ എല്ലാം ബേസിക് കിടക്കുന്ന എവിടെയാണ് ഇനമുള്ളത് ശരീരത്തിന്റെ അവസ്ഥ അറിയണം റൂഹിന്റെ അവസ്ഥ അറിയണം റൂഹിന്റെ പവിത്രത അതിന്റെ ആ തക്കദ്സ് ഈ ശരീരത്തിലേക്ക് അതിന്റെ ആവശ്യകത ശരീരം എന്തിനുവേണ്ടി പടക്കപ്പെട്ടാണ് ഇതിന്റെ ഹാദ്യമായിട്ടാണ് പടക്കപ്പെട്ടത് എന്നെല്ലാം തട്ടിക്കൂട്ടിയിട്ടാണല്ലോ ഒട്ടാക തസോഫിന്റെ ആകെ തിയറി സംവിധാനം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പരിപാടിയൊന്നും നടക്കൂലല്ല മറ്റേ ഇവിടുന്നാണല്ലോ പിന്നെ ആലം റുഹാനിയത്തിന് നാസൂത്ത് ജബറൂത്ത് മലക്കൂത്തിലേക്കുള്ള തറക്കിയെല്ലാം പറയുന്നത് ഈ റൂഹിന്റെ തത്വപുറാണല്ലോ നെഫ്സ് കൽബ് അക്കല റൂഹ് സിർദ് ഖഫി അഫ ഒക്കെ പറഞ്ഞ എല്ലാ മക്കാമാത്തുകളും ഇതെല്ലാം അതിന്റെ തീയതി മുഴുവൻ എടുക്കപ്പെട്ട ഇനം വള്ളാണ് അതുകൊണ്ടാണ് ഇത് അറിഞ്ഞിട്ടില്ല പിന്നെ തസോഫിനെ പറ്റി ഒന്നും അറിയില്ല എന്ന് വരാൻ കാരണം وبالله التوفيق ثم പറഞ്ഞു നിർത്തിയില്ലേ എന്നെ അത്ഭുതപ്പെടുന്നേ ബാക്കി വരണ്ടേ ബാക്കി പറ وكيف يهدي وهو لم يهدى لقد أدى ظلما وقد تعدى وكيف يهدي എങ്ങനെയാണ് ഒരാൾ വേറൊരാളെ ഹിദായത്തിലാക്കുക വഹുവ ആ മനുഷ്യൻ ലം യുഹദ്ദ വേറൊരാൾ മുഖേന ഹിദായത്ത് കിട്ടിയാളായിട്ടില്ലല്ലോ അപ്പൊ വേറെ ശേഖന്റെ മുരീതായി ഇയാൾ ശരിക്ക് തർബീയത്ത് കരസ്ഥമായിട്ട് പ്രാക്ടീസ് അയച്ചു വേണം മറ്റുള്ള ഹിദായത്തിലാക്കാൻ അവൻ വേറൊരാളെ മക്കൾ ഇനി ഹിദായത്ത് സിദ്ധിക്കാത്ത കാലത്തോളം ഇവൻ എങ്ങനെയാണ് മറ്റൊരാളെ ഹിദായത്തിലാക്കുക വേറെ ഉസ്താദിന്റെ മകൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടല്ലേ മറ്റൊരു ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ കഴിയുള്ളൂ ലഖദ് അദാ ദുൽമൻ ഇവൻ ദുൽമാൽ അതിന് വിട്ട് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അധികം അവരോട് ബൈസിന് വേണ്ടി പൂർത്തീകരണം പറഞ്ഞു കൊൽത്തു മല്ലം ഞാൻ അതബഹോ മിനൽ മുത്തഅദ്ദിബീൻ അതബ് സിദ്ധിച്ച മഹാന്മാരെ വക്കൽ നിന്ന് ഒരുത്തൻ അതബ് പിടിച്ചെടുത്തിട്ടില്ലെങ്കിൽ ആഫ്സദ മണിത്തബഹു അവൻ ഇത്തിബാ ചെയ്യുന്ന ആളെ മുഴുവൻ എന്താക്കും ഫസാദിലാക്കി رب رب ربه لم يعرف ما لم يرب ربيبه لكن مل القوم بالآراء راء എന്ന് പറഞ്ഞില്ലേ വെയിറ്റില് ഇതന്നെ അപ്പൊ മല്ലം യുറബ ലം യുറബി അല്ലെ ലാ യുറബി രണ്ട് വായത്തിന്റെ അവിടെ മല്ലം യുറബ ലം യുറബി അതാ തന്നെ തറബിയത്ത് സിദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ തറബിയത്ത് ബോറാക്ക് ചെയ്തു കൊടുക്കാനും കഴിയൂല മല്ലം വേറൊരാളെ മുഖേന ഹിതാത്തിലാക്കപ്പെടാത്തവൻ മറ്റൊരാളെ ഹിതാത്തിലാക്കാൻ കഴിയൂല ഓരോ വാക്കുകളും മല്ലം യസുലുക്കി തരീക്ക് അവൻ തരീക്കിൽ പ്രവേശിക്കാത്ത ഒരാളാണെങ്കിൽ ലായസുലുക്കുഹ തരീക്കിലേക്ക് പ്രവേശിക്കൂല ബിഹൈരി വേറെ ആളെയും കൂട്ടിയിട്ട് കടക്കാനോ അതും കഴിയൂല എന്താ അറിയാത്താക്ക് വേറെ ആളെ രക്ഷപ്പെടുത്താൻ കഴിയൂലല്ല ബൽ മാത്രമല്ല എത്തലിഫ് നഫ്സഹു സ്വന്തം തടഞ്ഞ് ഹലാക്കാക്കും വമൻ തബിയഹു മുങ്ങിയനെ ഹലാക്കാക്കും ഇവ പിമ്പറ്റി വരും അപ്പൊ ലക്കത് അതാ പറഞ്ഞാൽ ജാവസൽ എന്തിന്റെ അർത്ഥം രണ്ടാമത്തെ വരി ലക്കത് അതാ ദുൽമൻ അർത്ഥം ലക്കത് അതാ ഐ ജാവസൽ ഹദ്ദുൽമൻ ദുൽമാൽ അവൻ എന്താക്കി അതിന് വിട്ടുകടന്നു അതെങ്ങനെ ദുൽമൻ ഐ മിൻജാത്തി ദുൽമി ദുൽമായ ഭാഗത്തിൽ കൂടി ലക്കത് സഹദ്ദ എന്ന് പറഞ്ഞാലോ അവൻ ചെയ്യേണ്ട പണിയല്ല എടുത്തത് അവനെ പണിയെടുത്താൽ പോരെ താദ്ദ എന്ന് പറഞ്ഞാൽ തൗറഹു വലം ഞാരിഫ് കദറഹുന്നാണ് തസോഫിന്റെ വാക്കുകളിൽ മൊത്തത്തിൽ രണ്ടു കാര്യത്തിൽ ഉൾക്കൊള്ളിച്ചു എന്നതില്ലേ എന്താണ് അഞ്ഞാരിഫ കദറക്ക താരിഫ കദറക്ക വല താദ്ദ തൗറക തസവ് കംപ്ലീറ്റ് അടങ്ങിയതല്ലേ പറഞ്ഞു താരിഫ കദറക്കാം നിന്റെ കഥ ഒന്നറിയാം നീ ആലിമോ ജാഹിരോ ഇൽമുണ്ടെങ്കിൽ ഏത് വിഷയത്തിൽ എത്ര ഇൽമുണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എല്ലാ അതുകൊണ്ട് കഥ അളന്നു അവിടെ മുറിച്ച് വെക്കുക എന്നിട്ട് വല തട്ടാണ്ട തൗറൊക്കെ നിശ്ചയിക്കപ്പെട്ട തൗറ് വിട്ടുകിടക്കാതെ കണ്ടെങ്കിൽ അല്പം കീലി ഒതുങ്ങിയിട്ട് പെണ്ണുക്കുക ബറാബറാക്കാൻ പാടില്ല കുറച്ച് കീലി ഒതുങ്ങി പെണ്ണുക്കണം എന്ന് എവിടെയും ഭക്ഷണാവൂല അറിയാത്ത ആളായി ബാധിച്ച് അവനെന്താക്കി അതിൽ വിട്ട് കടന്നു കഴിയുമ്പോൾ കുറച്ചും കണ്ടെത്തുമ്പോൾ പൊളിയാൻ തുടങ്ങും ഇല്ലാത്ത ബാധിച്ചാല് അതല്ലേ മനിദ്ഹിഹിന്നല്ലേ ഹിക്കിമിൽ പറഞ്ഞത് ഇല്ലാത്തത് അവകാശപ്പെട്ടാൽ എന്താകും പരീക്ഷണമാകുന്ന രംഗത്ത് എത്തുമ്പോൾ പ്രതിഹത്താകേണ്ടി വരുമെന്ന് ഞാൻ പിന്നെ ഇന്നെല്ലാം ഉണ്ട് എന്നാ കുറച്ചും എടുക്കുന്ന് പറഞ്ഞാൽ തോറ്റില്ലേ യുദ്ധം വെച്ചാലി അതിന് ആരും കതിററിയുക അവന്റെ കഴിവും അവന്റെ പരിമിതി എത്രത്തോളം അറിയുക എന്നിട്ട് ആ ടവറിന്റെ അപ്പുറം വിട്ടുകിടക്കാതെ അതിൽ ഒതുങ്ങി വന്നിട്ട് പണിത്തുള്ള അന്താരിഫ കതിർക്ക വരാത്ത തൗറക്ക ഇവിടെ താഴ്ത്തി വന്നിട്ടുണ്ട് ഇവൻ സ്വയം ഷെയ്ഖ് മുരീതനായിട്ടില്ല സ്വയം മുരീതനായിട്ടില്ല മുരീദാബാദാണ് ഇപ്പൊ ഷെയ്ഖാണ് പുറപ്പെട്ടത് ഉമ്മക്കാല പറയുന്നു മല്ലം ഞനൽ മാറാതിബല്ലീറാദ കൈഫായുവത്തീനിൽ ഹുദാ സജ്ജാദ മല്ലം ഞനൽ എത്തിക്കാത്തൊരു മനുഷ്യൻ മറാത്തബല്ലീറാദത്തി മുരീദാവുക മുരീദെന്ന് ഇറാദത്തുള്ളാക്കുന്നല്ലേ മുരീദെന്ന് പേര് അപ്പൊ ഇറാദത്തിന്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ എന്താ മുരീദായിട്ട് വേണ്ട പിന്നീട് സാലിക്കാകാൻ സാലിക്കായിട്ട് വേണ്ട വാസിലാകാൻ വാസിലായിട്ട് വേണ്ട മുറബിയാകാൻ ഇറാദത്തിന്റെ വർത്തവനെത്തിച്ചിട്ടില്ല കൈഫ പിന്നെങ്ങനെയാണ് യുവത്തി അവൻ ഒരുക്കി തിരിച്ചു തയ്യാറാക്കുന്ന സജ്ജാത തൻ ഒരു സജ്ജാത ഒരു വിരിപ്പ് ഒരു സ്റ്റേജ് ഇതിനിടയിൽ ഹുദ മറ്റൊരാളെ ഹിതാത്തിലാക്കാൻ അതെല്ലാം ഹിതാ മുനീത് മുറമ്പിയെത്തിങ്ങനെ ആളെ ചിരിക്കാൻ വേണ്ടി കിടക്കിയും പിരിച്ചിരിക്കുന്ന എങ്ങനെയാണ് ഒൽത്തു മല്ലം യഹസുൽ മറാത്തി മില്ലിറാദത്തി വയസ്സുലുഖിഹ ഇറാദത്തിന്റെ മർത്തബത്തൻ ഹാസിലാക്കിയിട്ടില്ല ഇനി കുറെ മർത്തബോലുണ്ട് വയസ്സുലുക്ക് അതിലൊന്നും സുലൂക്കും ചെയ്തിട്ടില്ല എന്ന് വെക്കാം ലം ജഹസുല്ലമുളത്തിഫ് വയസ്സുലുഖ് എന്നാണ് ജദബൻ വസുലൂക്കൻ ജദബായിട്ടും വേണം സുലൂക്കായിട്ടും വേണം രണ്ടുണ്ടല്ല ഏതാ സുലൂക്ക് സുലൂക്കമാ അൻവാറു തവജുഹാണ് ജദബാഹുമാ അൻവാറുൽ മുവാജഹത്താണ് അല്ലേ എല്ലാം പണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആവർത്തിക്കണമെന്നില്ല ജദബനാകുന്ന അവസരത്തിൽ അൻവാറ് മുവാജഹത്താണ് ഉണ്ടാകുക സുലൂക്കിലോ തൻവജുഹ ഉണ്ടാകുക ഇയാക്കൻ ഏതാന്ന് സുലൂക്കാണെങ്കിൽ പിന്നെ വയ്യാക്കൻ അസ്തൈനന്റെ ജതുവാണ് വലായസാലി എത്തറബയിലെ ഭിന്നവാത്സലി എന്ന് പറയുന്ന ഏതാണ് സുലൂക്കാണെങ്കിൽ ഹത്ത ഒഹിബഹു എന്ന് പറയുന്നത് അതിന്റെ ജതുവാണ് ചുരുക്കത്താണെങ്കിൽ അബുദ് ചെയ്യാനുള്ള മുഴുവൻ പണികൾക്കും സുലൂക്ക് എന്ന് പറയാം അതിന് പ്രതികാരമായിട്ട് പ്രതിഫലമായിട്ട് അള്ളാഹിന്റെ വക്കൽ നിന്ന് ഉണ്ടാക്കും നേരെ അവനെ ചില ഏറ്റെടുക്കലുണ്ട് അത് ചെയ്തു ഇത് ഞാൻ തരാം